സുഹൃത്തുക്കളെ ഇസ്ലാമിലെ പരമപ്രധാനമായ ഏകദൈവ ആരാധന അഥവാ തൗഹീദ് ആ വിഷയത്തെ വിശാലമായി വിശദീകരിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഔലിയാക്കളും കറാമത്തും എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചത് അതേപോലെ വളരെ വസ്തുനിഷ്ഠമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയമാണ് മരണപ്പെട്ടവർ കേൾക്കുമോ എന്ന വിഷയം അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവരെ വിളിച്ച് സഹായം തേടാൻ കാര്യമായി ജനങ്ങൾ കാരണമായി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നതിന് ന്യായം പറയുന്നത് മരിച്ചാലും നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ മരണപ്പെട്ടു പോയ ആളുകൾക്ക് സാധിക്കും എന്നതാണ് ഷിർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുടെയും നിലനിൽപ്പ് ഷിർക്കിന്റെ അടിത്തറ തന്നെ ഇതിലാണ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെ വിളിച്ചാൽ അവർ വിളി കേൾക്കും എന്ന നിലക്കാണ് ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യങ്ങളിലും എന്താണ് ഇത് സംബന്ധമായി വന്നിട്ടുള്ളത് എന്ന് അല്പം പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൽ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുമെന്നാണ് മാലയിലൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ശേഖരെ സംബന്ധിച്ച് വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് വിശദീകരിക്കപ്പെട്ടത് എവിടുന്ന് വിളിച്ചാലും എപ്പ വിളിച്ചാലും സമയമില്ല ദൂരപരിധിയില്ല ഭാഷയില്ല എപ്പ വിളിച്ചാലും മൊഹീദ്ദീൻ ഷെഖ് റഹമത്തുല്ലാഹി അലഹി അത് കേട്ട് ഉടനെ തന്നെ നമുക്കതിന് പരിഹാരം തരും ഉത്തരം ചെയ്യും എന്നാണ് മാലയിൽ അവകാശപ്പെടുന്നത് അതേപോലെ തന്നെ കുത്തുബീയത്തിലും പറയുന്നത് അതാണ് അൽഫം عزما بهمته صرما لغفوته أجبته مسريا من نجل دعوته فليدع يا عبد القادر محي الدين ആയിരം തവണ എന്നെ വിളിച്ചോ ആയിരം തവണ ആരെങ്കിലും എന്നെ വിളിച്ചാൽ ഉടനെ അജബുത്തുഹോ മുത്തിരിയ വളരെ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കും അതുകൊണ്ട് യാ അബുദൽ ഖാദർ മഹിയുദ്ദീൻ എന്ന് വിളിച്ചോ ഇതാണ് കുത്തുബിയത്തുകാരൻ അവകാശപ്പെടുന്നത് ഇങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എപ്പോഴും വിളിച്ചോ അവരെപ്പോ നീ വിളിച്ചാലും നിന്റെ വിളി കേൾക്കാൻ റെഡിയാണ് അങ്ങനെ അവർക്ക് കേൾക്കാനും സാധിക്കും ഉത്തരം ചെയ്യാനും സാധിക്കും എന്നതാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾ ന്യായീകരണമായി അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്രമാത്രം ശരിയുണ്ട് ഇതിൽ എന്താണ് നമ്മുടെ ഒന്നാം പ്രമാണമായ ഖുർആൻ പറയുന്നത് രണ്ടാം പ്രമാണമായ സുന്നത്ത് എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഖുർആാനിന്റെ നിലപാടെന്താണ് മരിച്ചുപോയ ആളുകൾ കേൾക്കുമോ ഇല്ലേ ഖുർആൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു നംലിൽ എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തൊന്ന് ആയത്തുകൾ അതുപോലെ തന്നെ സൂറത്തു റൂം അമ്പത്തിയൊന്ന് അമ്പത്തിരണ്ട് ആയത്തുകൾ സൂറത്ത് ഫാത്തിർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആയത്തുകൾ ഇവയിലൊക്കെ ഇതിലേക്കുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സൂറത്തു നമ്പിലൂടെ പറയുന്നു ഇന്ന റബ്ബക്ക وهو اللذيذ اللليم فتوكل على الله إنك على الحق المبين إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين وما أنت بهذه العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون إن ربك തീർച്ചയായും നബിയെ നിങ്ങളുടെ രക്ഷിതാവ് ബൈനഹും അവർക്കിടയിൽ വിധി പ്രഖ്യാപിക്കുന്നു ബിഹുക്കുമിഹി അവന്റെ വിധിപ്രകാരം അതായത് നബി സല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ പരമപ്രധാനമായ ഇലാഹ ഇല്ലയിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ റസൂൽ തന്നെ കളിയാക്കി സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ ഒരുപാട് എതിർപ്പുകൾ പ്രവാചകൻ എത്ര ആത്മാർത്ഥതയോടുകൂടെ പറഞ്ഞിട്ടും ജനങ്ങളെ അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ ശരിയായ ഒരു പ്രതികരണം കിട്ടാഞ്ഞപ്പോൾ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന് വളരെ സങ്കടമുണ്ടായി വളരെയധികം പ്രയാസം തോന്നി മനസ്സിൽ ആ പ്രയാസത്തെയും വിഷമത്തെയും അള്ളാഹുത്തേരെ സമാധാനിപ്പിക്കുന്നു നബിയെ ക്ഷമിക്കുക സഹിച്ചേക്കുക അള്ളാഹുവിൽ വരമേൽപ്പിച്ചോളൂ തീർച്ചയായും താങ്കൾ വ്യക്തമായ സത്യത്തിൽ തന്നെയാണ് നിലക്കൊള്ളുന്നത് ജനങ്ങൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ താങ്കളെ അനുസരിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന സംശയം തോന്നണ്ട ഉറപ്പായും സത്യത്തിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നോ കൂട്ടിന് റബ്ബുണ്ട് റബ്ബിൽ വരമേൽപ്പിച്ചോളൂ എന്നിട്ട് അള്ളാഹു പറഞ്ഞ ആയത്താണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയവുമായി ബന്ധം അതിനാണ് ഇന്ന കലാ തുസ്മ്യൂൽ മൗത്താ നബിയെ തീർച്ചയായും താങ്കൾ ലാ തുസ്മിഉൽ മരിച്ചുപോയവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല ഒല തുസ്മിഉ സുമ്മ ചെകിടുകൊട്ടനെയും നിങ്ങൾ കേൾപ്പിക്കുകയില്ല അദ്വാ ആ വിളി ഇതാ വല്ലവ് മുതുബിരീന്നവർ പിന്തിരിഞ്ഞു പോയാൽ ഒമാ അന്താ നബിയെ താങ്കളല്ല ബിഹാദിൽ അന്ധന്മാരെ അവരുടേതായ വഴികേടില്ലെന്ന് വഴിയിലേക്ക് കൊണ്ടുവരുന്നവനുമല്ല താങ്കൾ പിന്നെ നിങ്ങൾ ആരെയാണ് കേൾപ്പിക്കുകയെന്നോ ഇല്ലാമയുമിനുബിയായാത്തിന നമ്മുടെ ആയത്തുകളിൽ വ്യക്തമായി വിശ്വസിക്കുകയും നമ്മുടെ കൽപ്പനകൾക്ക് ശരിയായ രൂപത്തിൽ അനുസരണം കാണിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളെ മാത്രമേ നബിയെ നിങ്ങൾക്ക് കേൾപ്പിക്കാനൊക്കുകയുള്ളൂ ഇതാണ് സൂറത്തു നംലിന്റെ എഴുപത്തിയെട്ട് മുതൽക്ക് എൺപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു താല പറയുന്നു ഇനി അതാ ഇതേ ആശയം തന്നെ സൂറത്ത് റൂമിലും അല്ല പറയുന്നു ആശയം അത് തന്നെ നബിയെ മരിച്ചുപോയവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല അതേപോലെ നേരത്തെ പറഞ്ഞ അതേ ആശയങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത് അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ഇനി അതാ സൂറത്ത് ഫാസിലും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് വേറൊരു കാര്യം ഇവിടെ ഈ കേൾപ്പിച്ച രണ്ടായത്തുകൾ ഈ രണ്ടായത്തുകളിലും നബി സല്ലാഹു അലൈ വസ്ല്ലമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു നബിയെ ലാ മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല എന്ന് ഈ രണ്ടായത്തുകളിലൂടെയും സൂറത്തു നമ്പിൽ പറഞ്ഞ സൂറത്തു റൂമിൽ പറഞ്ഞ അള്ളാഹു തല പഠിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ രണ്ട് നിലക്ക് ഈ ആയത്തുകൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് നേർക്ക് നേരെ ശരിയായ അർത്ഥത്തിൽ തന്നെയാണത് എന്ന് പറഞ്ഞ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അഥവാ അവിടെ മരിച്ചവർ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നേർക്ക് നേരെ ജീവൻ പോയ മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല എന്നൊരു വ്യാഖ്യാനം രണ്ടാമത് ചില മുപ്പസ്ഥിരീയങ്ങൾക്ക് ഒരു അഭിപ്രായമുള്ളത് അവിടെ അതുകൊണ്ട് ഉദ്ദേശം മരിച്ചവരെ ഇവിടെ അള്ളാഹു സുബാനുഭൂവ താല കാഫറുകളോട് ഉപമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കാഫറുകളെ മരിച്ചവരോട് ഉപമിച്ചിരിക്കുകയാണ് ഹൃദയം തത്തവരാണ് ഹൃദയം തത്തവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല സത്യനിഷേധികളായ ആളുകളുടെ അവസ്ഥ ഏതുപോലെയാണ് മരിച്ചുപോയവരെ പോലെയാണ് അപ്പോ സത്യനിഷേധികൾ നിന്ന് കേൾക്കൂല അനുസരിക്കൂല ഏതുപോലെ മരിച്ചവർ കേൾക്കുകയും അനുസരിക്കുകയും അതേപോലെ തന്നെ നീ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവന്വേഷിക്കുകയും തെളിവ് വരുതുകയൊന്നും ചെയ്യാത്തതുപോലെ ഈ കാഫറുകളുടെയും അവസ്ഥ മരിച്ചവരെ പോലെയാണ് എന്ന് ഉപമ പറഞ്ഞതാണത് എന്ന വ്യാഖ്യാനവും മുഫസ്സറുകൾക്കിടയിലുണ്ട് രണ്ട് വ്യാഖ്യാന പ്രകാരവും മരിച്ചവർ കേൾക്കുകയേ ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് എന്താണ് കാരണം ഒന്ന് നേർക്ക് നേരെയാവുമ്പോ പിന്നെ നമ്മൾക്ക് സംശയമൊന്നും ആവശ്യമില്ല മരിച്ചവര് കേൾക്കൂല ശരി ഇനി മരണപ്പെട്ട ആളുകളെ സത്യം കേൾക്കാത്ത കാഫറുകൾ അവര് മരിച്ചവരെ പോലെയാണ് മരിച്ചവരോട് ഉപമിക്കുകയാണെങ്കിൽ ഒരു ഉപമയാണത് എങ്കിലും നമുക്കതുകൊണ്ട് എന്താണ് കാര്യം കൂടുതൽ ബോധ്യമാവുകയാണ് ചെയ്യുന്നത് ഇത് മരിച്ചവര് കേൾക്കൂല ഒരു ചെറിയ ഉദാഹരണം നമ്മൾ ഒരു സാധനത്തെ വേറൊരു സാധനത്തോട് ഉപമിച്ചാൽ ഉപമിച്ച് ഉപമിക്കപ്പെടുന്ന ആ വസ്തു ഒരു കറുത്തൊരു സാധനത്തെ നമ്മൾ പറയുന്നത് അത് കാക്കയുടെ കറുപ്പ് പോലെയാണ് കാക്കക്കറുപ്പ് കാക്കയെ പോലെയാണ് എന്നൊരു സാധനത്തെ നമ്മൾ പറയുകയാണ് എന്തിനു വേണ്ടി കറുപ്പ് നിറം മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ ഒരു സാധനത്തെ ഒരു പേന ഒരു കറുത്തരുള്ള ഒരു പേന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കറുത്തൊരു സാധനം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇത് കാക്കയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൽ നമുക്ക് ചോദ്യം വരും ഏത് വിഷയത്തിൽ ആ കാക്കയെ പോലെ രൂപത്തിലാണോ നിറത്തിലാണോ അല്ലെങ്കിൽ ശബ്ദത്തിലാണോ സ്വഭാവത്തിലാണോ ഏതിലാ നമ്മൾ ഉപമിക്കുന്നത് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത് ഏത് വിഷയത്തിൽ കറുപ്പ് എന്ന നിറത്തിൽ അപ്പൊ ഏതിനെയാണോ ഒരു വസ്തു ഏതിനോടാണോ ഉപമിക്കപ്പെട്ടതെങ്കിൽ ഉപമിക്കപ്പെട്ട ആ വസ്തുവിലെ ആയിരിക്കും ഉപമിച്ച വസ്തുവിനേക്കാൾ കൂടുതൽ കഴിവുണ്ടാവുക എന്നാൽ വസുവാസൊന്നും ഉണ്ടാകേണ്ടതില്ല പെട്ടെന്ന് പറഞ്ഞ മനസ്സിലാവുന്ന ഉദാഹരണമാണ് എന്ത് കറുപ്പ് എന്ന നിറം അല്ലെങ്കിൽ കറുപ്പ് നിറം എന്ന കാര്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഏതിലാണ് കാക്കയിലാണ് അതുകൊണ്ടാണ് കാക്കയെ പോലെ എന്ന് ഉദാഹരണം പറയുന്നത് ഇതേപോലെ നിങ്ങൾ നോക്കി പരിശുദ്ധ ഖുർആാനിൽ ഒരു ഉദാഹരണം പറഞ്ഞു യഹ്മിലുഹാ വേദഗ്രന്ഥമാകുന്ന തൗറാത്ത് ലഭിക്കപ്പെട്ടിട്ട് അതനുസരിച്ച് ജീവിക്കാൻ നടക്കുന്ന ജൂതന്മാരുടെ അവരുടെ ഉപമാരിൽ ഹിമാരി യഹ്മിലു അസ്സാറ ഗ്രന്ഥക്കെട്ടുകൾ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുന്ന കഴുതയെ പോലെയാകുന്നു ജൂതന്മാര് കഴുതയെ പോലെയാകുന്നു ഏത് വിഷയത്തിലാ അത് രൂപത്തില നടത്തത്തില സ്വഭാവത്തില ഏത് വിഷയത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടത് കഴുതയെ പോലെ എന്ന് പറഞ്ഞാൽ കഴുതക്കറിഞ്ഞൂടാ എന്താ അതിന്റെ പുറത്തുള്ളത് തന്റെ പുറത്ത് എന്താ ഉള്ളത് എന്ന് കഴുതക്കറിയില്ല അതേപോലെയാണ് ജൂതന്മാരും സൗറാത്തുവിനെ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ് അതനുസരിച്ചൊന്നും ജീവിക്കുന്നില്ല അപ്പൊ ഈ ജൂതന്മാരെക്കാൾ ഒരു കാര്യവും തിരിയാതിരിക്കുക എന്ന സ്വഭാവം ഉണ്ടായിരിക്കുന്നത് ഏതിലാ കഴുതയിലാണ് ജൂതന്മാരെ കഴുതയോട് ഉപമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യം തിരിയാതിരിക്കുക എന്ന സ്വഭാവത്തിലാണ് ആ ഉപമിച്ചത് ആ കാര്യം തിരിയാതിരിക്കുക എന്ന കാര്യം കഴുതയിലാണ് ജൂതന്മാരെക്കാൾ കൂടുതൽ ഉണ്ടാകേണ്ടത് അപ്പോഴേ ഉപമ ശരിയാവുകയുള്ളൂ ഇനി നിങ്ങൾ ഈ ആയത്തോട് മനസ്സിലാക്കുക അല്ല പറഞ്ഞു സത്യനിഷേധികൾ സത്യനിഷേധികളായ കാഫിറുകൾ മരിച്ചവരെ പോലെയാണ് ഏത് വിഷയത്തിൽ കേൾക്കുകയില്ല അനുസരിക്കുകയില്ല അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല ഒരു പ്രതികരണം ഉണ്ടാവുകയില്ല എന്ന വിഷയത്തിൽ കാഫറുകൾ സത്യനിഷേധികൾ മരിച്ചവരെ പോലെയാണ് അപ്പോ മരിച്ചവരേതായാലും കേൾക്കൂല മനസ്സിലാവൂല അവരോട് പറയണത് മനസ്സിലാവൂല ഇങ്ങോട്ടൊന്നും പറയില്ല ഒരു പ്രതികരണം ഉണ്ടാവൂല എന്നതാണ് ആ ആയത്തിൽ ഉപമയാണ് ഉദ്ദേശിച്ചതെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ടായിരുന്നാലും അങ്ങനെ തന്നെയാണ് നമ്മളൊരു സ്ഥലത്തൊരു വീട്ടിലേക്ക് ചെന്നു ഒരു വീട്ടിലേക്ക് എന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ആ തുറന്നു നിന്നത് വാതിൽ അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണ് നമ്മളെ ബന്ധപ്പെട്ടവരൊക്കെ എന്താ ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ചത്തെടുക്കായിരുന്നോ എത്ര നേരായി ഞാൻ ബെല്ലടിക്കുന്നത് എന്താ നമ്മൾ ആ ചോദിച്ചതിന്റെ അർത്ഥം ചത്തെടുക്കുകയാണെങ്കിൽ പിന്നെ വിളി കേൾക്കൂലല്ലോ ചത്തവരെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ഇത് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണെന്ത് ചത്തവനെ പോലെ അതേപോലെ തന്നെ മരിച്ചവനെ പോലെ എന്നൊക്കെ ഇനി ഉപമ പറയുകയാണെങ്കിലും കേൾക്കുകയില്ല കാണുകയില്ല മനസ്സിലാക്കുകയില്ല മറുപടി പറയുകയില്ല ചിന്തിക്കുകയില്ല എന്ന വിഷയത്തിൽ മരിച്ചവർ വളരെയധികം ആ വിഷയങ്ങൾക്കൊന്നും കഴിയാത്തവരാകുന്നു എന്ന് വ്യക്തമായി സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ഈ വിഷയത്തിൽ രസകരമായ വേറൊന്നെന്താ ചില ആളുകൾ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് എന്താ ഇന്ന കലാ തുസ്മിയുൽ മൗത്ത എന്ന് പറഞ്ഞിടത്ത് നബിയോട് എന്തേ അല്ല പറഞ്ഞിട്ടുള്ളൂ ലാത്തുസ്മിഴൂനെ പറഞ്ഞിട്ടുള്ളൂ നബിയെ നീ കേൾപ്പിക്കുന്നവനല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നീ കേൾപ്പിക്കുകയില്ലാന്നേ പറഞ്ഞുള്ളൂ മരിച്ചോര് കേൾക്കൂലെന്നല്ല പറഞ്ഞിട്ടില്ല നിനക്ക് കേൾപ്പിക്കാൻ പറ്റുമല്ലേന്നേ അല്ല പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നബിയെ നിങ്ങൾ കേൾപ്പിക്കുന്നവരല്ല പിന്നെ ഞാനാ കേൾപ്പിക്കുന്നവെന്നായതിന്റെ അർത്ഥം അപ്പൊ ഞാൻ കേൾപ്പിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം എന്ന് വ്യാഖ്യാനിച്ചു അത് നാട്ടിക മൂത്ത മുസ്ലിയായിരുന്നു മുസ്ലിയായിരുന്നു അയാൾ തൗഹീദും ചുർക്കും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ആ പുസ്തകത്തിന്റെ തൊണ്ണൂറ്റിയേഴാമത്തെ പേജിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക എന്ന ക്രിയയാണ് നിഷേധിക്കപ്പെട്ടത് കേൾക്കലല്ല അപ്പോൾ നിങ്ങൾ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ധ്വനി ഞാനാണ് കേൾപ്പിക്കുന്നവൻ എന്നാണ് കേട്ടോ കനത്ത ദുർവ്യാഖ്യാനം ലോകത്തൊറ്റ മുഷിരിക്കുന്നവരെ വിശ്വസിച്ചിട്ടില്ല ജനങ്ങൾക്കില്ലാത്തൊരു വിശ്വാസം അവതിരുത്തേണ്ടതുണ്ടോ ഏതെങ്കിലും ഒരു മുഷിരിക്ക് വിശ്വസിച്ചോ ബിംബത്തിനോ അല്ലെങ്കിൽ മഹാത്മാക്കൾക്കോ അള്ളാഹു അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ സർവേശ്വരൻ നൽകാതെ തന്നെ സ്വന്തമായിട്ട് കേൾക്കാനും കാണാനും കഴിയുമെന്ന് ലോകത്തൊരു മുഷിരിക്ക് വിശ്വസിച്ചിട്ടുണ്ടോ വിശ്വസിച്ചിട്ടില്ല അള്ള പറഞ്ഞില്ലേ നബിയെ ചോദിച്ചു നോക്കി ലാത്തയെയും മുസയെയും അതേപോലെയുള്ള ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അതേപോലെയുള്ള ഒരുപാട് ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന മക്കയിലെ മുഷിരിക്കീങ്ങളോടൊന്ന് ചോദിച്ചു നോക്കി നബിയേ സൂറത്ത് യൂനിസിലെ മുപ്പത്തിയൊന്നാമത്തായിട്ട് നബിയെ അവരോടൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് ആരാണോ അന്നം തരുന്നത് ആരോടാ ചോദിച്ചത് സിദ്ദീഖുല്ലക്ബറിനോടല്ല ചോദിച്ചത് ഉമർ ഫാറൂഖിനോടല്ല ചോദിക്കാൻ പറയുന്നത് ലാത്തയെയും മുസയെയും അതേപോലെയില്ല ഒരുപാട് ആളുകളെ വിളിച്ച് ദ്വായിരുന്നിരുന്ന പ്രാർത്ഥിച്ചിരുന്ന നേർച്ച വഴിപാട് അർപ്പിച്ചിരുന്ന മുഷിരിക്കീങ്ങളോടാണ് ചോദിക്കാൻ റബ്ബ് പറയുന്നത് ആകാശത്തു നിന്നും ഭൂമിയിൽ ഒക്കെ നിങ്ങൾക്ക് അന്നം തരുന്നത് ആര് അമ്മയും കേൾവിയുടെയും കാഴ്ചയുടെയും നിയന്ത്രണം ആരുടെ കയ്യിലാണെന്നൊന്ന് ചോദിക്ക് അഥവാ മനുഷ്യന്മാര് ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന് കേൾവി ശക്തി ഉണ്ടെങ്കിൽ കാഴ്ച ശക്തി എന്ന ഗുണമുണ്ടെങ്കിൽ അതെവിടുന്ന് കിട്ടി അതിന്റെ നിയന്താവാര് അത് നിയന്ത്രിക്കുന്നവനാര് അതിന്റെ ഉടമാവകാശിയാരെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ അവരോട് ചോദിക്കുന്ന കൂട്ടത്തിൽ നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കളെയും ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് നിർജീവ വസ്തുക്കളെയും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നവനും ആര് എന്ന് ചോദിക്ക് ഒമൈ കാര്യങ്ങളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ആരെന്ന് ഇവരോടൊന്ന് ചോദിച്ചാൽ ഈ കടുത്ത മുഷിരിക്ക് പോലും പറഞ്ഞതെന്താ അള്ളയാണെന്നാണ് അവർക്ക് പറയാനുള്ളത് അപ്പൊ ഏതെങ്കിലും മുഷിരിക്കിന് വിശ്വാസമുണ്ടോ സ്വന്തമായിട്ട് ഇവിടെ കേൾവി ആർക്കെങ്കിലും ഉണ്ട് അള്ള കൊടുക്കാത്ത ഒരു കേൾവിയോ അള്ള കൊടുക്കാത്ത ഒരു കാഴ്ചയോ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ശക്തിക്കുണ്ടെന്ന് റസൂലുള്ള അഭിസംബോധന ചെയ്ത് സംസാരിച്ച മക്കയിലെ മുഷിരിക്കുകൾക്ക് പോലും ഉണ്ടായിട്ടില്ലെന്ന് ഖുർആാനാ പറയുന്നത് പിന്നെന്തിനാ നബി കേൾപ്പിക്കൂല എന്ന് പറയുന്നത് ഞാനാ കേൾപ്പിക്കേണ്ടത് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ അള്ളയാണ് കേൾപ്പിക്കുന്നത് നബിയെ നിങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കൂല ജീവിച്ചിരിക്കുന്നവരെയും കേൾപ്പിക്കുന്നത് അള്ള തന്നെയല്ലേ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പിക്കുക ജീവിച്ചിരിക്കുന്നവരെയും കേൾപ്പിക്കുന്നത് അള്ള തന്നെയല്ലേ പക്ഷേ ഖുർആാനിൽ എവിടെയെങ്കിലും പറഞ്ഞോ ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കൂല അത് ഞാനാ കേൾപ്പിക്കുന്നത് എന്ന് പറഞ്ഞോ പറഞ്ഞില്ല തന്നെയുമല്ല ആയത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു ഹിന്ദുസ്മിഴു നബിയെ നിങ്ങൾ കേൾപ്പിക്കുന്നത് ആരെയാണ് മുസ്ലിമൂൻ യഥാർത്ഥ ഭൂമിനീങ്ങളെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റും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 ينبئك مثل خبير മരിച്ചുപോയ ആൾക്കാരെ പറ്റിയതാ അള്ള പറയുന്നു സൂറത്ത് ഫാത്തിരിലെ ഇതിന്റെ മുമ്പത്തെ ഒരു ഭാഗം കൂടി കൽപ്പിച്ചിട്ടേ ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നുള്ളൂ വമായസ്തവിൽ അഅമാവൽ ബസീർ കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമാവുകയില്ല അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ല ഇരുട്ടുകളും പ്രകാശവും സമമാവുകയില്ല വലല്ലില്ലു വലൽ ഹറൂർ തണലും സൂര്യോഷ്മവും സമമാവുകയില്ല ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമാവുകയില്ല അല്ല പറയാണ് വ്യക്തമായിട്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമല്ല മുസ്ലിംമാർ പറയാ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒക്കെ സമമാണ് സവാവും ജീവിതവും മരണവും ഒക്കെ സമമാണ് എന്താണ് ആയത്തിന്റെ വ്യാഖ്യാനമെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നത് അള്ള പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല അള്ളാവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു കബറുകളിലുള്ളവരെ നബിയെ താങ്കൾ കേൾപ്പിക്കുന്നവനല്ല കബറുകളിലുള്ള മരിച്ചുപോയ കബറുകളിലുള്ളവരെ താങ്കൾ കേൾപ്പിക്കുന്നവനല്ല എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്തേല വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേർക്ക് നേരെ തന്നെ അള്ള പറഞ്ഞു മരിച്ചവരെ എന്നൊരായത്തിൽ പറഞ്ഞു വേറൊരായത്തിൽ പറഞ്ഞു മനസ്സിൽ കുബൂർ കബറുകളിലുള്ളവരെയും നിനക്ക് കേൾപ്പിക്കാനൊക്കില്ല ഇനി ഞാൻ നേരത്തെ ഓതിയായത്തിന്റെ അർത്ഥം പറയുന്നു അള്ളാഹുവിന്റെ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ല സൃഷ്ടാവിന്റെ സൃഷ്ടി മഹാത്മ്യങ്ങൾ ആ സൂറത്തിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അല്ല പറയുകയാണ് ജനങ്ങളെ ഈ റവനാണ് റബ്ബ് ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്കു വല്ലദീന തദുഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ പുറമേ നിങ്ങൾ ആരെയൊക്കെ ദുആ ചെയ്യുന്നോ അവനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മാ യംലികൂന മിൻ ഒരു ഈത്തപ്പന കുരുവിന്റെ പാടയുടെ അത്ര പോലും അവർക്ക് കഴിവില്ല അവരുടമപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് അവരെപ്പറ്റി അല്ല പറയുന്നു ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം പരിശുദ്ധ ഖുർആാനിന്റെ വ്യക്തമായ പ്രതിപാദനത്തിനെതിരെ ഈ പ്രഖ്യാപനത്തിനെതിരെ ഒരു തെളിവും കൊണ്ടുവരാൻ ഇന്നേവരെ സാധിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം അള്ളയതാ വ്യക്തമായി പറയുന്നു അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ ആ ആളുകൾ തതുറൂഹും നിങ്ങളവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല ദുആക്കും നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല അല്ല പറയുന്നത് എവിടുന്നെങ്കിലും മാലിൽ നിന്നും ഉദ്ധരണി ഉദ്ധരണിയല്ല പോയി വായിക്കുന്നത് മഹാനായ റബ്ബുല്ലാലമീന പറയുന്നത് എന്ത് മരിച്ചുപോയ ആൾക്കാരെ ആരെയാവട്ടെ നിങ്ങളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല അവർക്കൊന്നിനും കഴിയില്ല ഇൻ തതുഴുഹും നിങ്ങൾ അവരെ വിളിച്ചാൽ ലായസ്മഴു ദുവാക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല ഇനി വലവു തമിഴു ആരെങ്കിലും വാദിച്ചിട്ട് ഇനി കേൾക്കുന്ന അവന്റെ വാദമെങ്കിലോ എന്തിനാ കേൾപ്പിക്കുന്നത് കേട്ടിട്ട് വല്ല ഉപകാരവും കിട്ടാനല്ലേ വലവു സമിഴൂ എനി വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതുമല്ല തീർന്നില്ല യൗമൽ ഖിയാമത്തി അന്ത്യനാൾ വരുമ്പോൾ ഈ ആളുകൾ യക്ഫുറൂനബി ശിർക്കിക്കും നിങ്ങളവരെ വിളിച്ച് ദ്വാ ചെയ്യുക എന്ന് ശിർക്ക് ചെയ്തിട്ടില്ലേ ആ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല ഞങ്ങളോട് ഒരു ചെയ്തിട്ടുമില്ല എന്നിങ്ങനെ അവരെ നിഷേധിക്കുകയും ചെയ്യും എന്നിട്ട് റബ്ബ് പറയുന്നു സൂക്ഷ്മമായി അറിഞ്ഞവനായ അള്ളാഹുവിനെ പോലെ ആരും താങ്കൾക്ക് വിവരം പറഞ്ഞു തരുന്നതല്ല എത്ര കണിശായിട്ടാ അള്ള പറഞ്ഞത് ഈ ആയത്തിന് നമ്മൾ വളച്ചൊടിച്ചിട്ടില്ല ഈ കേരളത്തിലുള്ള മൂലവിയുടെ പരിഭാഷയിൽ തന്നെ നമുക്ക് ഇങ്ങനെ വായിക്കാം ഇതിന്റെ അർത്ഥം അവരെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല ആരായത് സുന്നി മുസ്ലിയാർ പരിഭാഷ കൊടുക്കുന്നു തഫ്സീർ ജലാലിനിയുടെ പരിഭാഷയിൽ ആ ടി കെ അബ്ദുള്ള മൗലവി എഴുതി വെച്ചിരിക്കുന്നു അവരെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല ഇനി ബ്രാക്കറ്റിൽ അഥവാ അവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതുമല്ല അന്ത്യദിനത്തിൽ നിങ്ങളുടെ പങ്കുചേർക്കലിനെ അവർ നിഷേധിക്കുകയും ചെയ്യും ഭാഷ നിങ്ങൾ അവരെ വിളിച്ചാൽ വിളി കേൾക്കൂല ഈ ആയത്താണ് കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നപ്പോൾ മുജാഹിദ് പക്ഷത്ത് നിന്ന് മരിച്ചവർ നിങ്ങളെ വിളി കേൾക്കൂല അവൻ എന്തിനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ മുജാഹിദ് പക്ഷത്ത് നിന്ന് ആയത്താണ് ഓതിക്കൊടുത്തു ഒരു ഇടിത്തി വീണ പരുവത്തിലാണ് മറുപക്ഷത്തിൽ നിന്ന് മുസ്ലിയാരി ഞെട്ടിത്തെറിച്ചത് ദുആകും അവരെ വിളിച്ചാ വിളി കേൾക്കൂലാന്നുള്ള പറഞ്ഞിട്ടില്ലേ എന്തു പറയുന്നു മുസ്ലിയാരിങ്ങളില്ല ശക്തമായ ചോദ്യം മുജാഹിദ് പക്ഷത്തിൽ നിന്ന് വന്നപ്പോ ഒരൊറ്റ ചിരിയാ മറ്റാണ് ചിരിച്ചിട്ട് പറഞ്ഞ് ആ അത് മൗലയുമാർക്ക് തിരിഞ്ഞിട്ടില്ല എന്നിട്ട് പറഞ്ഞു ഇൻ തദൂഹും നിങ്ങൾ അവരെ വിളിച്ചാൽ എന്നതിന്റെ ഉദ്ദേശം കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ വിഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് വിഗ്രഹങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ബിംബങ്ങളെ വിളിച്ചാൽ കേൾക്കൂലാണ് പറഞ്ഞത് അതിങ്ങനെ ആവർത്തിച്ചു കല്ലാണ് മരമാണ് കല്ലാണ് മരമാണ് വൃത്താണ് ബിംബമാണ് അതുകൊണ്ട് അവർ കേൾക്കൂല എന്നാ അള്ള പറഞ്ഞത് അല്ലാതെ പറ മഹാത്മാക്കളെ ഉദ്ദേശിച്ചിട്ടില്ല നബിമാരെ വിളിക്കുന്നവരെ പറ്റി പറഞ്ഞിട്ടില്ല ഔലിയാക്കളെ വിളിക്കുന്നവരെ പറ്റി പറഞ്ഞിട്ടില്ല ഞങ്ങൾ മൊയ്തീ ശേഖനിയാ വിളിക്കുന്നത് ബിംബത്തെയല്ല ഞങ്ങൾ ബദരീങ്ങളെയാണ് വിളിക്കുന്നത് ബിംബത്തെയല്ല അതുകൊണ്ട് കല്ലുകളുടെ കാര്യമാണല്ലോ പറഞ്ഞത് കല്ല് കേൾക്കൂലാണല്ലോ പറഞ്ഞത് ഇതാ അവിടുന്ന് വ്യാഖ്യാനം അത് ഉടനെ കൊടുത്തു വിടുന്ന ഒരു മറുപടി എന്നാ പിടിച്ചോ ആയത്തിന്റെ അവസാനത്ത് തന്നെ എന്താ പറഞ്ഞത് അന്ത്യനാൾ കഴിഞ്ഞാൽ ഈ ആൾക്കാർ നിങ്ങൾ ചെയ്ത ശിർക്കിനെ പരലോകത്ത് വെച്ച് നിഷേധിക്കുമെന്ന ആയത്ത് ബിംബങ്ങൾ അവിടെ വെച്ച് നിഷേധിക്കലാണോ അവിടെ ഒരു ഇത്തിരി വിഷമം വന്നു ഇപ്പോഴും പറഞ്ഞു അപ്പൊ ബിംബത്തിന് അവിടെ ജീവനിട്ട് കൊടുക്കലായിരിക്കും പോകട്ടെ പിന്നെ ഏതാ ഉടനെ വ്യാഖ്യാനം കൊടുത്തു അവരംഗീകരിക്കുന്നു തസ്തീർ തഫ്സീർ റൂഹുൽ ബയാനിന്റെ ഏഴാം വാള്യം മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിൽ അതാ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നുവെന്ന് ആരൊക്കെ അവിടെ ഉദ്ദേശിക്കുക ഇൻ നിങ്ങൾ അവരെ അവരെ വിളിച്ചാൽ ലായസ്മഴു അവർ കേൾക്കില്ല എന്ന് പറഞ്ഞ് അവർ ആരാ ഒരു വിഗ്രഹങ്ങളാണോ ബിംബങ്ങളാണോ എന്താണ് മുസ്ലിങ്ങൾ എഴുതി വെച്ചത് കേട്ടോ വയജൂസു അഞ്ചുരീത മിനൽ ജിന്നി വൽ ഇൻസി വൽ അസ്നാം അള്ളാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന ജിന്നുകളാവട്ടെ മനുഷ്യനാവട്ടെ വിഗ്രഹങ്ങളാവട്ടെ എല്ലാം ഈ ആയത്തിന്റെ വരുതിയിൽ ഉദ്ദേശിക്കപ്പെടാവുന്നതാണ് തഫ്സീർ റാസിയിലുണ്ട് കുർത്തുബിയിലുണ്ട് എല്ലാ തഫ്സീറിലും ഉണ്ടെന്ത് വിഗ്രഹങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആരെ വിളിച്ചാലും ഞാൻ അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളോട് വിളിക്കുന്നവരെ തന്നെ ആലോചിച്ച് നോക്കി ഗുരുവായൂരപ്പനെ വിളിക്കുന്ന ഒരു ഗുരുവായൂരപ്പൻ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അപ്പൻ ആ കല്ല് കേൾക്കുന്നു വിചാരിച്ചിട്ട് ആരെങ്കിലും വിളിക്കലുണ്ടോ ഇല്ല ഒരു ആ ആവശ്യമില്ല ഈ കല്ലാ കേൾക്കുന്നത് ആ കല്ലിന്റെ പ്രതിനിധാനം ചെയ്യുന്ന ആ കല്ല് ആരുടെ പേരിലാണോ നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ പിന്നിൽ മരിച്ചുപോയ ഒരു മഹാത്മാവുണ്ട് ഒരു ആത്മാവുണ്ട് ആ ആത്മാവിനെയാണ് കേൾപ്പിക്കുന്നവർ പറയുന്നത് അതല്ലാതെ ഈ കല്ലിനെയല്ല അത് തന്നെയാണ് അള്ളയും പറഞ്ഞത് നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല ആരാവട്ടെ വിഗ്രഹങ്ങളാവട്ടെ ഇനി അല്ലാത്തവരാകട്ടെ ആരെ വിളിച്ചാലും അങ്ങനെ തന്നെയാണ് ആരെ വിളിച്ചാലും നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാപൂലക്കും നിങ്ങളുടെ വിളിക്കവര് ഉത്തരം ചെയ്യില്ല അതിനല്ലേ ഇപ്പൊ കേൾക്കുന്നത് കേൾപ്പിക്കുന്നവരെന്തിനാ എന്തെങ്കിലും ഉപകാരം കിട്ടാനല്ലേ മുഹീദ്ദി രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ മുഹീദ്ദി അത് കേട്ടു എന്ന് സമർപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ കേട്ടിട്ടെന്താ ഫലം ഉത്തരം ചെയ്യണ്ടേ രക്ഷ അവിടുന്ന് കിട്ടണ്ടേ അപ്പതാ അള്ള പറയുന്നു അതാ ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചു നോക്കൂ അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെയും മസരാപൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതുമല്ല പരലോകത്തെത്തിയാൽ ഇവരിതൊക്കെ നിഷേധിക്കുകയും ചെയ്യും ഇതേ ആശയം അതാ അള്ളാഹുത്തല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ അഹ്ഫാഫിലാണതല്ല പറയുന്നത് ദൂനില്ലാഹി من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين ومن أضل ഏറ്റവും അധികം വഴിവഴച്ചവൻ ആരുണ്ട് ഖുർആാനിൽ വമൻ അവല്ലോ എന്ന് ചോദിച്ചിട്ട് വേറൊരു വിഷയവും ഇതല്ലാതെ പറഞ്ഞിട്ടില്ല ഏത് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തെപ്പറ്റി പറഞ്ഞിടത്തല്ലാതെ ഖുർആൻ എവിടെയും ഒമൻ അവല്ലോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഏറ്റവും വലിയ വഴികേട് ഏതാ ഇതന്നെ ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട് മിമ്മൻ ഒരുത്തനേക്കാൾ എതുള്ളവൻ ദ്വാ ചെയ്യുന്നു ഇന്ദുല്ല അള്ളാഹുവിന് പുറമേ മൻ ഒരുത്തനോട് ആ ഒരുത്തന്റെ കഴിവെന്താ ലായസ്തജീബുലഹു ഇവൻ ഉത്തരം ചെയ്യില്ല ഇലാ യൗമിൽ അഞ്ചനാൾ വരെയും വിളിച്ചാൽ വിളി കേൾക്കാത്ത ഉത്തരം ചെയ്യാത്ത ആളോട് ദ്വാ ചെയ്യുന്നവനേക്കാൾ ഏറ്റവും വഴികേടിലായവൻ മറ്റാരുണ്ട് തന്നെയുമല്ല നമ്മൾ ഈ വിളിക്കുന്ന ആളുകളിലെ ആരെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അവരെല്ലാവരും ഇവരീ വിളിച്ച വിളിയൊക്കെ അവർ അശ്രദ്ധരാണ് കേട്ടിട്ടില്ല എന്താ അശ്രദ്ധരാണെന്ന് പറഞ്ഞാ അവരതറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല തന്നെയുമല്ല വൈരാ ഹുഷിറന്നാസു ജനങ്ങളിന് നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന മഷറാ ലോകത്ത് കാനൂലഹും ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട നേതാക്കളില്ലേ ഈ മഹാത്മാക്കളൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളുടെ ശത്രുക്കളായി മാറും ഞങ്ങൾ ഇങ്ങളെയാ ആ വിളിച്ചതെന്ന് പറയും പോയടാ ഞങ്ങൾ നിങ്ങളോട് വിളിക്കാൻ പറഞ്ഞോ എന്ന് ചോദിച്ച് ശത്രുക്കളായി മാറും കാഫിരീൻ ഇവരവർക്ക് ചെയ്ത ഇബാദത്തില്ലേ ആ ഇബാദത്തുകളെല്ലാം അവർ നിഷേധിച്ച് തള്ളിക്കളയുമെന്നല്ല പറയുന്നു ഇവിടെയൊക്കെ നോക്കൂ നിങ്ങൾ ഹുമ്മൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് അള്ളാഹുത്തല ആയത്തിൽ പറഞ്ഞത് ഇതൊക്കെ സാധാരണ മനുഷ്യരെ ഉദ്ദേശിച്ചാണ് ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത് വെറും വിഗ്രഹത്തെ മാത്രമല്ല മഞ്ഞ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായാലും പെടുക എന്നുള്ളത് മൻ എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞ് എത്ര ജാതി മഞ്ഞുണ്ട് എന്നൊക്കെ വാഴക്കാട് വാദപ്രതിവാദം അല്ലെങ്കിൽ വാഴക്കാട് ഗണന പ്രസംഗത്തിന്റെ ശേഷം കേരളത്തിലുള്ള എല്ലാ മുസ്ലിംമാരും അല്ലാത്തവരൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ടതില്ല ഇവിടെയൊക്കെ വിഗ്രഹങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടലാണ് സാധാരണ പതിവുള്ളത് എന്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ബിംബങ്ങളെ വിളിക്കുന്നവൻ ബിംബങ്ങളെ വിളിക്കുന്നതാണ് വഴികേടുക ഇവിടൊക്കെ കൈ ആയത്തിനൊക്കെ ഇപ്പൊ ഉദാഹരണമായ റാസിയിൽ കാണാം റോഹുൽ ബയാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ത് എന്ത് മിനൽ ഈസാ നബിയോടും ഉസൈറിനോടും മലക്കുകളോടും വിഗ്രഹങ്ങളോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാ ആളുകളും ഇതിൽ ഉദ്ദേശിക്കപ്പെടാവുന്നതാണ് അപ്പൊ ഈസാനബിനെ വിളിച്ചാൽ ഈസാനബിയും കേൾക്കൂല ഉസൈറിനെ വിളിച്ചാൽ അവരും കേൾക്കൂല മലക്കുകളെ വിളിച്ചാൽ അവര് പോലും കേൾക്കില്ല ആരെയും വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല തന്നെയുമല്ല നിങ്ങൾ കാര്യം കിട്ടുമെന്ന് വിചാരിച്ച് പരലോകത്ത് ചെന്നാലോ ഈ വിളിച്ച നേതാക്കളില്ലേ ഇവർ നിങ്ങളുടെ ശത്രുക്കളായി മാറുന്ന ആളെ പരലോകത്ത് നിങ്ങൾ ഈ ചെയ്ത ചുരുക്കില്ലേ അതിനെ അവർ നിഷേധിക്കുകയും ചെയ്യും അതാ അതിനൊരു ഉദാഹരണം ഈസാ നബി അലിഹിസ്വലാത്തു വസ്സലാമിനെ മാതാവായ മറിയം ബീവിയെയും അള്ളാഹു അതാ കോർട്ടിൽ ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു മഷറിൽ അവിടെ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 നീയാണോ പറഞ്ഞത് ലിന്നാസി ജനങ്ങളോടൊക്കെ നീ പറഞ്ഞിട്ടുണ്ടോ ഇത്തഹിദൂ നീവ ഉമ്മിയ ഇലാഹൈനിമിന്തൂനില്ല എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ അള്ളാനെ കൂടാതെ ആരാധ്യരായി സ്വീകരിക്കണമെന്ന് നീയത്ത് അവരോട് പറഞ്ഞിരുന്നോ നീ അവരോട് അങ്ങനെ പറഞ്ഞിരുന്നോ ഈസാ നബിയോടുള്ള വിചാരണ ചോദ്യം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി സുബഹാനക്ക് നീ എത്ര പരിശുദ്ധനാണ് മായക്കൂനുലീ എന്ന കൂലമാലൈസലീ വിഹത്തിൻ സത്യമല്ലാത്തൊന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അത് അറിഞ്ഞിരിക്കുമല്ലോ കാരണം നിന്റെ കഴിവപാരമാണ് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാം അറിയുന്നവനാണ് നീ എന്നാൽ ഞാനോ ഈ സാധുവായ ഞാനോ വലാ ആഴലമുമാഫി നഫ്സിക്ക നിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാനും എന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന റബ്ബേ നിനക്കറിഞ്ഞൂടെ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇന്നക്കാന്ത എല്ലാ മുൽഹുയൂബ് നീ എല്ലാം അറിഞ്ഞ കാര്യങ്ങളും നന്നായി അറിവുള്ളവനാണല്ലോ ഇനി ശ്രദ്ധിച്ചു നോക്കൂ എന്താ ഈസാ നബി അടുത്ത വാക്യം പറയുന്നത് മാക്കുൽ ഇല്ലാമാ അമർത്തനീ ബിഹി നാഥാ നീ എന്തൊന്നാണോ ഞാൻ ജനങ്ങളോട് പറയേണ്ടത് എന്ന് എന്നോട് പറഞ്ഞോ അതല്ലാതെ ഞാൻ അവരോട് ഇല്ല എന്തേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അനിഴബുദുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ആരാണ് അള്ള എന്ന് പറയുന്നവൻ റബ്ബീ എന്നെ പരിപാലിക്കുന്നവനാണ് റബ്ബക്കും നിങ്ങളുടെയും പരിപാലകനാണ് വകുന്തു അലയും ഷഹീദാ ഈ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവരുടെ അരികിൽ മാതും തുഫീഹിം ഞാൻ അവരുടെ അരികിൽ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഈ പറഞ്ഞതിന് ഞാൻ സാക്ഷിയാണ് അതാ മനസ്സിലാക്കേണ്ടത് ഞാൻ അവരോടൊപ്പം ഉള്ള കാലത്തൊക്കെ റബ്ബേ ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇതേ എനിക്കറിയൂ ഇനി ഫലമാവസ്ഥനീ നീ എന്റെ ദുന്യാവിലുള്ള ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞ് നിന്റെ അടുത്തേക്ക് എന്നെ പരിപൂർണമായും ഏറ്റെടുത്തതിന്റെ ശേഷം പിന്നീട് കുന്താൻ കുൻതാൻ നീയായിരുന്നു അവരുടെ കാര്യത്തിലെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് അവർ ചെയ്ത എല്ലാ കാര്യത്തിനുമെന്ന് മാത്രമല്ല മുഴുവൻ കാര്യങ്ങൾക്കും നീയായിരുന്നു റബ്ബേ സാക്ഷിയായിട്ടുണ്ടായിരുന്നത് എനിക്കറിഞ്ഞൂടാ എന്തേ പറഞ്ഞു മനസ്സിലായി ഈശാനിൽ വരണം പടത്തോനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കാലത്തെ എന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല ആരും എന്നെ ആരാധിച്ചിട്ടില്ല എന്റെ കാലശേഷം ഇനി എന്ത് നടന്നു എന്ന് എനിക്കറിഞ്ഞൂടാ ഈസാ നബി കള്ളം പറഞ്ഞുവെന്നാണോ സുഹൃത്തുക്കളെ നമ്മൾ പറയേണ്ടത് അങ്ങനെ ഒരു മുസ്ലിമിനെ വിശ്വസിക്കാൻ ഒക്കുമോ അള്ള ചോദിക്കുന്നു ഈസാ നബിയോട് ഈസാ നീ അറിഞ്ഞിട്ടുണ്ടോ ഈസാ നബി പറയുന്നു റബ്ബേ എന്നാരും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ കാലശേഷം അവിടെ എന്താ നടന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ എത്രയോ ആളുകൾ ചെയ്യാമത്തിനാൾ വരെ ഇന്നും ആളുകൾ ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ബീവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു യാ വലിയ തല്ലാഹി മറിയം അല്ലയോ അള്ളാഹുവിന്റെ വലിയത്തായ മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഖുറാഫി മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ വേറെ കുറെ ആൾക്കാരും വിളിക്കുന്നു ഇങ്ങനെ കുറെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ വിളി ഈസാ മറിയം ബീവിയെ കേട്ടോ കേട്ടിട്ടില്ല അവരറിഞ്ഞിട്ട് പോലുമില്ല അള്ള ചോദിക്കുമ്പോൾ റബ്ബേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളത് അറിഞ്ഞിട്ടില്ല നീയാണെല്ലാം അറിയുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒഴിഞ്ഞു മാറുകയാണ് അവരുടെ നിരപരാധിത്വം അവർ തെളിയിക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ വ്യക്തമായി അവരത് ബോധിപ്പിക്കുകയും ചെയ്യുന്നു വ്യക്തമായതായി ആശയം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല ഒരൊറ്റ മഹാത്മാക്കളും അത് അറിഞ്ഞിട്ടില്ല എന്നിരുന്ന് ഖുർആാനത വേറൊരു സംഭവം പറയുന്നു ഖുർആൻ സൂറത്ത് യൂനുസിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതായിട്ടുകളിലൂടെ വിശദീകരിക്കുന്നു ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم فزيلنا بينهم وَقَالَ شُرَكَاؤُهُم مَّا كُنتُمْ إِيَّانَا تَعْبُدُونَ فَكَفَىٰ بِاللَّهِ شَهِيدًا بَيْنَنَا وَبَيْنَكُمْ إِن كُنَّا عَنْ عِبَادَتِكُمْ لَغَافِلِينَ هُنَالِكَ تَبْلُو كُلُّ نَفْسٍ مَّا أَسْلَفَتْ وَرُدُّوا إِلَى اللَّهِ مَوْلَاهُمُ الْحَقِّ وَضَلَّ عَنْهُم مَّا كَانُوا يَفْتَرُونَ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണിത് സഹോദരങ്ങളെ എന്നിട്ട് നിങ്ങൾ പറയണം മരിച്ചുപോയ ആളുകൾ ഇത് കേൾക്കുമോ അറിയുമോ മനസ്സിലാക്കുമോ ഇനി ആയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്ക് വയൗമനഷുറും ജമിയാ നാളെ പരലോകത്ത് റബ്ബ് പറയുന്നു എല്ലാ ആളുകളെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ആരൊക്കെയുണ്ടതിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട മഹാന്മാരുണ്ട് അമ്പിയാക്കളുണ്ട് ഔലിയാക്കളുണ്ട് ശുഹദാക്കളുണ്ട് സാലിഹീങ്ങളുണ്ട് സിദ്ദീഖീങ്ങളുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള പിശാചുക്കളുടെ നേതാക്കന്മാരുമുണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരുമുണ്ട് എല്ലാവരെയും അല്ല ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് മഷറിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് തുമ്മന പൂരു എന്നിട്ട് നാം പറയുന്നു അല്ല പറയുകയാണ് മഷറയിൽ വെച്ച് നാം പറയും ലില്ലതീനാശിറക്കൂ ശിർക്ക് ചെയ്ത മുഷിരിക്കുകളോട് എന്റെ അധികാരാവകാശങ്ങളിൽ മറ്റുള്ളവരെ പങ്കുചേർത്തിട്ടുള്ള ആളുകളില്ലേ അവരോട് ഞാൻ പറയും മക്കാനക്കും നിൽക്കടോ അവിടെ നിന്റെ സ്ഥാനം വിട്ടു പോകരുത് ആരും സ്ഥാനത്ത് നിന്ന് തെറ്റരുത് മക്കാനക്കും അവിടെ നിന്നോ അൻസും നിങ്ങൾ മാത്രമല്ല വശുറക്കാവും നിങ്ങളുടെ സഹായികളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ലേ നിങ്ങളുടെ ആ പങ്കാളികളും അവിടെ നിൽക്കട്ടെ ആ വിളിച്ചവരെയും വിളിക്കപ്പെട്ടവരെയും അല്ല അവിടെ പ്രത്യേകം നിർത്തും എന്നിട്ട് റബ്ബ് പറയുന്നു ബൈനഹും എന്നിട്ട് അവർക്കിടയിൽ നാം വേർപ്പെടുത്തും അതായത് വിളിച്ചവരെ ഒരു ഭാഗത്ത് വിളിക്കപ്പെട്ടവരെ വേറൊരു ഭാഗത്തുമായിട്ട് ഇന്ന് വേർതിരിച്ച് നിർത്തിയിട്ട് പറയും അപ്പോൾ വകാല സുറക്കാവും ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകളില്ലേ അവർ റബ്ബിനോട് പറയും എന്ത് ഈ ജനങ്ങളെ ചൂണ്ടിയിട്ട് പറയും മാ കുന്തും നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിട്ടില്ല മാ കുന്തും നിങ്ങളായിട്ടില്ല ഇയാനാ തഴുതു ഞങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നവരായിട്ടില്ല എന്നിവർ നോക്കി പറയും എന്താ അങ്ങനെ പറയാൻ കാരണം അവർ ആരാധിച്ചിട്ടില്ലേ ശരിയല്ലേ വിളിച്ചിട്ടില്ലേ പ്രാർത്ഥിച്ചിട്ടില്ലേ നേരത്തെ വഴിപാട് അർപ്പിച്ചിട്ടില്ലേ അറിവ് നടത്തിയിട്ടില്ലേ എല്ലാം ചെയ്തിട്ടില്ലേ ഉണ്ട് പക്ഷേ ഇവരെന്താ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ ആരാധിച്ചിട്ടേ ഇല്ല എന്താ കാരണം ഇവരറിഞ്ഞിട്ടില്ല ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഈ കാര്യത്തിന് സാക്ഷിയായിട്ട് ആര് തന്നെ മതി അള്ള തന്നെ മതി ഇൻകുന്ന നിശ്ചയമായും ഞങ്ങളായിരുന്നു അൻ ഇബാദത്തിക്കും നിങ്ങൾ ഞങ്ങൾക്കെടുത്ത ഇബാദത്തുകളെ സംബന്ധിച്ചില്ല ഗാഫിലീൻ അറിയാത്തവർ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഞങ്ങളത് മനസ്സിലാക്കിയിട്ടേ ഇല്ല ഓരോ ആത്മാവും അവൻ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അവിടുന്ന് വ്യക്തമായി അറിയുന്ന ദിവസമാണ് യഥാർത്ഥത്തിലുള്ള രക്ഷാധികാരി അള്ളയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അങ്ങോട്ട് എല്ലാവരും തിരിയുകയും ചെയ്യും വല്ല അൻഹും ഇവരിൽ നിന്ന് വിട്ടുമാറി പോയിട്ടുണ്ടാകും മാക്കാനു എഫ്തറൂൻ ഇവരുടെ സഹായികളാണെന്ന് ഇവർ ജൽപ്പിച്ച ആളുകളൊക്കെ ഇവരെ വിട്ടുപോയി ഇതാ അള്ള പറയുന്നത് കാണാം നമുക്ക് ഇത് പിൻപറ്റപ്പെട്ട ആളുകൾ ആരാണോ അവരെ പിൻപറ്റിയതെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രംഗം പരലോകത്ത് വരാനുണ്ട് ഇതൊക്കെ പരിശുദ്ധ ഖുറാന്റെ ആയത്തുകളാണ് തങ്ങളെ ആരാധിക്കാൻ പ്രേരണ നൽകിയ ആൾക്കാർ മാത്രമേ അവിടെ അള്ളാഹത്തെ ശിക്ഷയ്ക്ക് വിധേയരാകൂ ഈശാനബി കുറ്റക്കാരനാണോ ജനങ്ങൾ ഈശാനബിയെ വിളിച്ചതിന് മൊഹീദ്ദി ശേഖനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹം കുറ്റക്കാരനാണോ റസൂലുള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ റസൂലുള്ള അതിന് കുറ്റക്കാരനല്ലല്ലോ അപ്പൊ റസൂലുള്ളയോ അല്ലെങ്കിൽ ഇവിടെയുള്ള മഹാത്മാക്കളോ അവരതിന് ശിക്ഷിക്കപ്പെടുന്നില്ല ഈ വിളിച്ചാളുകളോടാണ് അള്ളാഹു തല പറയുന്നത് അവരാണ് ശിക്ഷിക്കപ്പെടുന്നത് ഇനി വിളിക്കാൻ ആരെങ്കിലും പ്രേരണ നൽകിയിട്ടുണ്ടെങ്കിൽ അവരും അവിടെ ശിക്ഷിക്കപ്പെടുന്നു ഇനിയും നോക്കൂ പരലോകത്ത് വെച്ച് തന്നെ നടക്കുന്ന മറ്റൊരു സംഭവം അല്ല പറയുന്നു സൂറത്തുൻ നഹലിലെ എൺപത്തിയാറും എൺപത്തിയേഴും ആയത്തുകൾ وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفترون وإذا رأى الذين أشركوا ശിർക്ക് ചെയ്ത മനുഷ്യന്മാര് കണ്ടുമുട്ടുമ്പോൾ അവര് കാണുന്ന രംഗം ഷുറക്കാഹും അവരുടെ പങ്കാളികളെ പരലോകത്ത് വെച്ച് കാണുന്ന അവസരത്തിൽ കാരു അവർ പറയും അള്ളഹാനോട് അവർ പറയുകയാണ് പറഞ്ഞു നോക്കുകയാണ് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഹാ ഉലാ നിൽക്കുന്ന ഇക്കൂട്ടരില്ലേ ഇവരാരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചതെങ്കിൽ ആ നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹ് എന്നിട്ട് അള്ളഹാനോട് പറയുന്നു റബ്ബേ ഞങ്ങളുടെ റബ്ബേ ഹാവുല ഈദാ ഈ നിൽക്കുന്ന ഈ കൂട്ടരാണ് ഷുറക്കാവുന ഞങ്ങളുടെ പങ്കാളികൾ ഇവരായിരുന്നു റബ്ബേ ഞങ്ങളുടെ പങ്കാളികൾ ഏത് വിഷയത്തിലാ ഞങ്ങൾ അവരെ പങ്കുകൂട്ടിയത് ബിസിനസ്സിലല്ല ഫ്ലാറ്റ് ഷെയർ ചെയ്തതല്ല അല്ലെങ്കിൽ താമസ സൗകര്യത്തിൽ ഞങ്ങൾ പകുതി ചേർത്തതല്ല അല്ലതീന കുഞ്ഞാനൂമിങ്തൂനിക്ക നിനക്ക് മാത്രം തരേണ്ടുന്ന ദ്വാ എന്ന ഇബാദത്തില്ലേ അത് ഞങ്ങൾ പകുത്തു കൊടുത്തിട്ട് കുറച്ച് ഇവർക്കും കൂടെ നൽകി അങ്ങനെ കുന്നാനതൂമിന്തൂനിക്ക നിന്നെ കൂടാതെ ഞങ്ങൾ ഇവരോടാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് അങ്ങനത്തെ ഞങ്ങളുടെ പങ്കാളികൾ ഇവരെയാണ് ഞങ്ങൾ ആരാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും റബ്ബിനോട് അന്നേരം ഈ മഹാത്മാക്കളുണ്ടോ വെറുതെ നിൽക്കുന്നു അവരുടനെ മറുപടി കൊടുക്കും ഇന്നക്കും ലക്കാതിപൂ അവരിങ്ങോട്ട് മറുപടി കൊടുക്കുകയാണെന്ത് ഇന്നക്കും ഹേ കൂട്ടരെ തീർച്ചയായും നിങ്ങൾ ഇല്ലക്കാതിപൂന തനിച്ച നുണയന്മാരാണ് നിങ്ങൾ കള്ളന്മാരാണ് ഞങ്ങളുടെ പേരിൽ ഇല്ലാത്തത് പറയല്ല ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ഞങ്ങളതിനെ കൽപ്പിച്ചിട്ടില്ല നിങ്ങളെന്തോ ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ എല്ലാവരും അള്ളാഹുവിലേക്ക് കീഴ്വണക്കം അവിടെ വെച്ച് ഇവിടെ പ്രകടിപ്പിക്കുന്നു ഇവരിതുവരെ ജൽപ്പിച്ചിരുന്ന എല്ലാ ആളുകളും വഴിമാറിപ്പോവുകയും ചെയ്യുന്നു ഖുർആാനിലുള്ള ഈ ആയത്തുകൾ എത്രയോ ആയത്തുകൾക്ക് ഉദാഹരണമായി നമ്മൾ എടുത്തു പറഞ്ഞു ഈ മുഴുവൻ ആയത്തുകളിലും അള്ളാഹു സുഹാനുഭവത്താല പറയുന്നത് എന്താ മരിച്ചുപോയ ആളുകൾ അവർ മഹാന്മാര് നബിമാരായിരുന്നാലും സുദീഖുകളായിരുന്നാലും എത്ര വലിയ ആളുകളായിരുന്നാലും അവരുടെ കാലശേഷം ലോകത്തെന്ത് നടന്നു എന്നവർക്കറിയാൻ സാധ്യമല്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിൽ അവ ചോദിക്കുമ്പോൾ അറിഞ്ഞു എന്ന് പറയേ പഠിച്ചോനെ ഞങ്ങൾ കേട്ടിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ സാനവി എന്താ പറയേണ്ടത് അള്ളാഹുവെ എന്നെ വിളിച്ച് പലരും പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പറയേണ്ടത് ഈസാനബി പറയുന്നത് എന്താ ഇല്ല റബ്ബേ അവർ ഞങ്ങൾ ആരാധിച്ചിട്ടേ ഇല്ല പറയുന്നത് എന്താ അവർ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ട് മഹാന്മാരായ എല്ലാ മനുഷ്യന്മാരും അവിടെ വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നു എന്നാ അള്ള പറയുന്നത് അപ്പൊ മരിച്ചുപോയ ആളുകൾ കേൾക്കൂലാൻ ഈ ആയത്തുകൾ കൊണ്ടൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഏതാ അള്ളാഹു തല ഖുർആാനിന് ചില സംഭവങ്ങൾ പറയുന്നു ഏതാ സംഭവങ്ങൾ ഉറങ്ങിയാ പോലും ദുന്യാവിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയൂല എന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞു മരിച്ചാലും കാര്യങ്ങൾ അറിയൂല എന്നതിന് വേറൊരു സാമ്പിളും പറഞ്ഞു ഉറങ്ങിയോലല്ലേ ഉറങ്ങി നീറ്റോനല്ലേ ഉറങ്ങിയാ വല്ലതും അറിയോ എന്ന് പറയാൻ അദ്ദേഹം മരിച്ചാ വല്ലതും കേൾക്കുക മനസ്സിലാക്കുക അറിയോ എന്ന് ആരാ മരിച്ചു കിടന്ന ആള് അല്ലേ അപ്പൊ നിങ്ങൾ നോക്കുക അള്ളാഹു തേല ഏതാ ഖുർആാനിൽ ഒരു സംഭവം പറയുന്നു ഉറക്കും മരണവും ഖുർആൻ ഇങ്ങനെ സാദൃശ്യമായിട്ടാ പറയാറുള്ളത് ഉറക്കം ഒരു ചെറിയ മരണമാണ് അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഇതാ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ അള്ളാഹു തല മരണത്തെയും ഓർമ്മിപ്പിക്കുന്നു അതിരാവിലെ എഴുന്നേൽക്കുമ്പോ എന്താ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ചൊല്ലി വരാനുള്ള ദിക്കറെന്താ ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകി അനുഗ്രഹിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്നല്ലേ നമ്മൾ രാവിലെ പറയുന്നത് നമ്മളൊക്കെ പറയുന്നത് രാവിലെ എന്ത് എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ചു അപ്പൊ മരണം ഉറക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ മരണമാണ് ആ ചെറിയ പരിചയപ്പെടുത്തിയ ഉറക്ക് എന്ന കാര്യം നടന്നാൽ പോലും പ്രപഞ്ചത്തിലുള്ള ചുറ്റുഭാഗത്ത് നടക്കുന്ന ഒരു കാര്യവും മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് നമുക്ക് പരിചയമില്ലേ നമുക്കത് അനുഭവമില്ലേ ഇനി അനുഭവത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഇതാ അല്ല ഇനി നമ്മൾ സാധാരണക്കാരായതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നത് ഔലിയാക്കൾക്ക് അങ്ങനെയല്ല ഉറങ്ങിയാലും ചുറ്റുപാട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണോ പറയുന്നതെങ്കിൽ അള്ളാഹു അതാ ആ വാദത്തെ അങ്ങ് തകർത്തെറിഞ്ഞിരിക്കുന്നു സൂറത്ത് അൽക്കഹഫിലെ ചരിത്രം പരിശോധിച്ചു നോക്കൂ മുന്നൂറ്റി ചില്ലാനം കൊല്ലമല്ലേ ഒരു ഗുഹയിൽ ഉറങ്ങിക്കിടന്നത് ആര് സാധാരണക്കാരല്ല നല്ലവരായ മനുഷ്യന്മാര് ഔലിയാക്കളായ ആളുകൾ അള്ള തന്നെ അവരെപ്പറ്റി സർട്ടിഫിക്കറ്റ് പറഞ്ഞത് ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂബി റബ്ബിഹിം വസിദിനാഹും ഹുദാ ഹിദായത്ത് ഏറ്റമേറ്റം കിട്ടുകയും അള്ളാഹുവിലുള്ള ഈമാൻ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ഒരു പറ്റം ചെറുപ്പക്കാര് ഗുഹയിൽ കിടന്നുറങ്ങി ഞാൻ ആ ആയത്തുകളെടുത്ത് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാവുന്നതാണ് ഉറങ്ങി എന്ന് മാത്രമല്ല കണ്ണു തുറന്നിട്ട് അവർ ഉറങ്ങിയത് എന്ന് ഹായത്തിൽ കാണാം ഒരു പ്രത്യേക ഉറക്കായിരുന്നു അത് നോക്കുന്നവൻ തുറിച്ചു കിടക്കുന്ന കണ്ണുകൾ കണ്ടിട്ട് പേടിച്ചു പോകുന്ന പരുവത്തിലാണ് അവരുടെ കിടത്തം തന്നെ നോക്കുന്നവർ വിചാരിക്കും ഇവർ ഉറങ്ങിയിട്ടില്ല എന്ന് അങ്ങനെ കണ്ണു തുറന്ന് നടക്കുന്ന ഒരു ടൈപ്പിലാണ് അവർ ഉറങ്ങിയത് അങ്ങനെ ഉറങ്ങിയിട്ട് മുന്നൂറ്റി കൊല്ലം കഴിഞ്ഞിട്ട് അവരെഴുന്നേറ്റു ഈ എഴുന്നേറ്റ് നോക്കുമ്പോ അവർ ഈ ദുഞ്ഞാവിൽ നടന്ന മാറ്റങ്ങൾ വലുതും അറിഞ്ഞോ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ലോകത്ത് വന്നു നൂറ്റാണ്ടുകൾ മൂന്നെണ്ണം കഴിഞ്ഞുപോയി ഭരണകൂടം മാറിപ്പോയി തലമുറകൾ കുറെ കൊഴിഞ്ഞുപോയി അവിടെ ഉപയോഗിച്ചിരുന്ന കടകളിൽ വിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നാണയത്തുട്ടുകൾ വരെ മാറിപ്പോയി ഒരുപാട് ജനത ഇവിടെ ജീവിച്ച് മരിച്ചുപോയി കഴിഞ്ഞു നൂറ്റാണ്ടുകളിൽ ഈ ലോകത്തിന് പഴക്കം വന്നു എന്നിട്ട് ഔലിയാക്കളായ മനുഷ്യന്മാർ മരിച്ചിരുന്നോ മരിച്ചിട്ടില്ല അവർ ഉറങ്ങിയിരിക്കുകയാണെന്നുള്ള പറഞ്ഞില്ലേ അങ്ങനെ ഉറങ്ങിയിട്ട് മുന്നൂറ്റില്ലാനും കൊല്ലം ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോ ചോദിച്ചു എത്ര കൊല്ലമാ നിങ്ങൾ ഉറങ്ങിയത് എന്താ അവര് മറുപടി പറഞ്ഞത് ലബിസിനവും ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടാവാം ഒരു ദിവസം തന്നെ ഉറങ്ങിയവൻ അവർക്ക് ഉറപ്പില്ല ഔ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പം മുന്നൂറ്റി ചില്ലാനും കൊല്ലം ഞങ്ങൾ ഉറങ്ങി എന്ന വിവരം പോലും മൗലിയാക്കൾ ഉറങ്ങിനീറ്റപ്പോ അറിഞ്ഞില്ല അവിടെ നടന്ന മാറ്റങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവരെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവർ പിന്നെയും ഒളിഞ്ഞുകൂടും ഉടനെ അവരെന്ത് ചെയ്തു ഭക്ഷണം വേണം വിശക്കണില്ലേ ഉറങ്ങിരീറ്റപ്പോ വിശപ്പ് തോന്നി വിശപ്പ് തോന്നിയപ്പോ അവര് പറഞ്ഞു എന്ത് ഭക്ഷണം വേണ്ടേ അങ്ങാടിയിൽ പോകണം അപ്പൊ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോ നാണയത്തുട്ടുകൾ കിട്ടി ആ നാണയത്തുട്ടുമായിട്ട് ഒരുത്തൻ അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങാൻ പറഞ്ഞയച്ചപ്പോ മാർക്കറ്റിലെത്തിയപ്പോഴാണ് മാർക്കറ്റിലുള്ള ആളുകൾ അന്തം പെടുന്നത് ഏ കൂട്ടരെ നിങ്ങൾ ഏത് കൗമാണ് ഏത് നാട്ടുകാരാണ് കൂട്ടരെ നിങ്ങൾ ഈ നാണയമൊക്കെ ഉപയോഗിച്ചിട്ട് കൊല്ലം കുറെ ആയല്ലോ ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന് എടുത്തുപോയില്ലേ പോയില്ലേ ഇത് ഏതോ രണ്ട് മൂന്ന് നൂറ്റാണ്ട് മുമ്പുള്ള ജനത ഉപയോഗിച്ചിരുന്ന നാണയങ്ങളല്ലേ ഇതുകൊണ്ട് ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യമാകുന്നത് പറയുന്നത് ഭരണകൂടം മാറിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ മാറിയിട്ടുണ്ട് നാണയം മാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരം ചുറ്റുഭാഗത്ത് നടക്കുന്ന ഒരൊറ്റ കാര്യവും ഈ ഗുഹയിൽ കഴിച്ചുകൂട്ടിയ ഔലിയാക്കള് ഉറങ്ങിയിട്ടേയുള്ളൂ ഉറങ്ങിയിട്ടപ്പോൾ ഉറങ്ങിയപ്പോൾ പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നല്ലേ റബ്ബ് പറയുന്നത് ഇതിലപ്പുറം തെളിവെന്താ വേണ്ടത് അപ്പൊ ഉറങ്ങിയാലറിയില്ല ഇനി അതാ ഒരൊറ്റ സംഭവം കൂടി അള്ളാഹു തല പറയും മരിച്ചാ കേൾക്കോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചാൽ അവർക്ക് ആ വിളി കേൾക്കാൻ പറ്റുമോ മരിച്ചതിന്റെ ശേഷം വീണ്ടും ജീവൻ കിട്ടിയവരല്ലേ മരിച്ചാ കേൾക്കോ അറിയോ അല്ലേ എന്നൊക്കെ പറയാൻ ഏറ്റവും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 ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ വായത്താണ് അള്ളാഹു അതിലും നമ്മളോട് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് മരിച്ചുപോയ ആൾക്കും ചുറ്റുഭാഗത്ത് നടക്കുന്നതൊന്നും കേൾക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല ഞാനിന്ന് നിങ്ങൾ കേൾപ്പിച്ച ഒരുപാട് ആയത്ത് ഈ ആയത്തുകളുടെ ഒക്കെ പരിഭാഷകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എവിടെയെങ്കിലും അർത്ഥത്തിൽ വല്ല തിരിമറി നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും പറയാത്തത് കൂട്ടി പറഞ്ഞിട്ടുണ്ടോ ഒക്കെ നിങ്ങളത് പരിശോധിക്കുക സുന്നികൾ ഇറക്കിയ പരിഭാഷയിൽ നിന്നായാലും മതി അതിലും അയാൾക്ക് നേരെ അർത്ഥം കൊടുത്തപ്പോ സത്യം തുറന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടിക്കുറിപ്പുമലാ കളി കളിച്ചത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അതായത്തും അതീതൊന്നല്ലോ സ്വന്തം വ്യാഖ്യാനല്ലേ നേർക്ക് നേരെ കൊടുത്ത അർത്ഥങ്ങളിലൊക്കെ മരിച്ചവർ കേൾക്കൂല ഖബറിലുള്ളവരെ നീ കേൾപ്പിക്കുകയില്ല ഇവരീ വിളി അറിഞ്ഞിട്ടില്ല ഇവരീ വിളിച്ചതിനെ നിഷേധിക്കും ആളെ പരലോകത്ത് ഇവരെതിരാകും എന്നീ പറഞ്ഞിട്ടുള്ള മുഴുവൻ നായത്തുകളിലും ഈ മരിച്ചുപോയ ആളുകളോട് അവർ ഇമാരത്തുകൾ എടുത്തിട്ട് അവർ അറിഞ്ഞിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന വിഷയം വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഇനിയും ഒരു സംബന്ധമായി ധാരാളമായി പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക അള്ളയാണ് എല്ലാം കേൾക്കുന്നവൻ എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാലത്തും കഴിവുള്ളവൻ ഒരച്ഛനാഥനെയുള്ളൂ അവന്റെ ഗുണം എന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവനിൽ നീ തവക്കുലാക്കിക്കോ എന്താ ജീവിച്ചിരിക്കുന്നവന്റെ പ്രത്യേകത എന്താ അല്ലതീലായമൂത്തു മരിക്കാത്തോൻ ഒരിക്കലും മരിക്കാത്തോൻ അപ്പൊ മരിക്കുന്നവരെ കൊണ്ടെന്തില്ല തവക്കുലാക്കിക്കൂടാ അതല്ല പറയുന്നത് മരിക്കാത്തോരെ പേരിലെ തൗക്കിലാക്കിയിട്ട് കാര്യമുള്ളൂ അതല്ല മാത്രമാണ് ആ ഒരു ബോധത്തിൽ ഉറച്ചു നിൽക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം നമ്മുടെ വിവാദത്തിന്റെ മുഴുവൻ അംശങ്ങളും സമർപ്പിക്കുക അങ്ങനെ യഥാർത്ഥമായ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക അള്ളാഹു സുബാനഹുവ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഭക്തന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ